വിഷ്ണു സൂക്തം രണ്ട് ഓം വിഷ്ണോർന്നുകം വീര്യാണി പ്രവോചം യ പാർത്ഥിവാനി വിമമേ രജാംസി യോ അസ്കഭായതുത്തരം സധസ്ഥം വിചക്രമാണസ്ത്രേധോരുഗായ പ്രതദ്വിഷ്ണുസ്തവദേ വീര്യേണ മൃഗോന ഭീമ കുചരോ ഗിരിഷ്ഠ गिरिष्ठा യസ്യോരുഷു ത്രിഷു വിക്രമണേഷു അധിക്ഷിയന്തി ഭുവനാനി വിശ്വാ പ്രവിഷ്ണവേ ശൂഷമേതു മന്മ ഗിരിക്ഷിത ഉരുഗായായ വൃഷ്ണേ യ ഇതം ദീർഘം പ്രയതം സധസ്ഥം ഏകോ വിമമേ ത്രിഭിരിൽ പദേഭി യസ്യ ത്രീ പൂർണ്ണാമധുനാ പദാനി അക്ഷീയമാണാ സ്വധയാമദന്തി യ ഉത്രിധാതു പൃഥിവീമുതദ്യാം एकोदाधारभुवनानि विश्वा तदस्य प्रियमभिपाथो अश्यां नरो यत्र देवयवो मदन्ति उरुक्रमस्य स हि बन्धुरित्था विष्णोः पदे परमे मध्व उत्सः താവാം വാസ്തുന്യുഷ്മസി ഗമധ്യൈ എത്ര ഗാവോ ഭൂരിശൃംഗ അയാസ അത്രാഹതദുരുഗായസ്യ വൃഷ്ണ പരമം പദമവഭാതി ഭൂരി വിരാമസ്ഥാവൽ